ആശയങ്ങളെക്കുറിച്ചോ അത് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദർശനങ്ങളെക്കുറിച്ചോ ഈ മുസ്ലിം ഉമ്മത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല തൽവിഷയകമായി വളരെ പ്രബുദ്ധമായ നമ്മുടെ നാട്ടിൽ തൽസംബന്ധമായി എന്തെങ്കിലും സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല വർത്തമാനകാല മുസ്ലിം സമൂഹം വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ നമുക്കറിയാം ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ് കാരണം ഒരുപാട് തവണ പ്രഭാഷണങ്ങൾ നടന്ന സ്ഥലത്ത് ആമുഖം പോകുന്നത് സ്വാഭാവികമായും ആർക്കും താല്പര്യമുണ്ടാകില്ലല്ലോ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു പത്രത്താളുകളിലൂടെ ഈ ഒരു സീസണിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവാഹ രജിസ്ട്രേഷൻ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തെ പ്രതിക്കൂട്ടിലാക്കുവാൻ വേണ്ടി ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മുസ്ലിം മൈനോറിറ്റിക്ക് നേരെ എന്തെങ്കിലുമൊക്കെ എന്തോ ആനുകൂല്യങ്ങളൊക്കെ നൽകുന്ന രൂപത്തിലാണ് ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തോന്നിത്തീരുന്നത് ഇവിടെ ഒരു വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുസ്ലിം സമൂഹം ഇവിടെ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിന്താധാരകളോ അല്ലെങ്കിൽ ഇവിടെ ആദർശ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദർശനങ്ങളോ ഇന്ത്യയുടെ നിയമത്തിനോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിന്റെ ഏതെങ്കിലും എതിർപ്പുകൾക്കോ വേണ്ടിയുള്ളതല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ മുസ്ലിം പേഴ്സണല്ലോ ആ ലോയോടുകൂടി വളരെയധികം പ്രാബല്യത്തിൽ വരുന്നതായ വിവാഹം വിവാഹമോചനം വക്ത് തുടങ്ങിയതായ വിഷയങ്ങൾ ഞാൻ ആ ഭാഗത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമം നിലനിൽക്കെ തന്നെയാണോ വളരെ വ്യവസ്ഥാപിതമായി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന അതുപോലെ തന്നെ ഇന്ത്യയുടെ നിയമനിർമ്മാണ സംവിധികൾ അംഗീകരിക്കുന്ന രീതിയിലുള്ള വിവാഹങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാലിഡായ വിവാഹങ്ങൾക്ക് അതിന് നിയമ സംരക്ഷണം നൽകുന്നതായ വിവാഹങ്ങൾക്ക് ഇന്ത്യയുടെ എല്ലാ തലങ്ങളിൽ നിന്നുകൊണ്ടും ഭരണ എല്ലാ നിയമപരിരക്ഷയുള്ളതായ വിവാഹങ്ങൾക്ക് രജിസ്ട്രേഷൻ നൽകുന്നതിൽ നിന്നുകൊണ്ട് മാറ്റി നിർത്തുവാൻ ഉതകുന്ന രീതിയിൽ ചില ആസൂത്രിതമായ നീക്കങ്ങൾ ചില ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഭാഗത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് കടന്നു പോവുകയല്ല പക്ഷേ ചില ചാനൽ ചർച്ചകളിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ മുസ്ലിം സമൂഹത്തെ എന്റെ നേരെ പ്രതിലോമകരമായ ചിന്തകൾ കൊണ്ടുവന്നു ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണെന്നൊക്കെ പറഞ്ഞു വരുത്തിക്കൊണ്ട് എന്തൊക്കെയോ ഒരു രീതിയിൽ കരിവാരിത്തേക്കുവാൻ വേണ്ടി ചില ആസൂത്രിതമായ നീക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇതുപോലെയുള്ള ശരീരത്ത് വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ട ബഹുമാനപ്പെട്ട സമസ്തകരുടെ ജമ്മിയത്തുലുലമ വീണ്ടും ഒരു ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സമരമുഖത്താണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പ്രകൃതി മനുഷ്യനോട് ആവശ്യപ്പെടുന്ന ഒരു മനുഷ്യന്റെ ശരീരം മനുഷ്യനോട് ആവശ്യപ്പെടുന്ന ആ വൈവേഹ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് കിട്ടേണ്ടതായ പരിരക്ഷകൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതായ പാശ്ചാത്തലത്തിൽ സ്വാഭാവികമായും നമ്മൾ ആ വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകരാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന രീതിയിൽ ഒരു മനുഷ്യന്റെ ചിന്തകളെ വളരെയധികം ഈ പ്രതിലോമകരമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ രീതിയിലേക്ക് ഈ ചിന്തകളെ മുഴുവനും വളരെ മരീമസമാക്കിക്കൊണ്ടിരിക്കുവാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങൾ ഏത് രീതിയിലാണ് ഇതിനെ വിവക്ഷിച്ചത് എന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിലാണ് ചില ആളുകൾ ഇവിടെ വന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ സമൂഹത്തെ എങ്ങനെയെങ്കിലും നമുക്ക് നശിപ്പിക്കുവാൻ വേണ്ടി വിവിധ ഭാഗങ്ങളിൽ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നത് നമ്മൾ ഓർക്കുന്നത് ഓർക്കേണ്ടത് തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ശരീരത്തിന്റെ പ്രശ്നം പ്രശ്നമുണ്ടായ സമയത്ത് ശരീരത്തിനെതിരായിക്കൊണ്ട് നിലനിന്നതായ ആളുകൾ നമുക്കറിയാലോ ഈ സമുദായം അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെയും ഏതെങ്കിലും രീതിയിലൊക്കെ വഴിതിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടുകൂടി അന്ന് കടന്നു വന്ന ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ പുഴലൂത്തുകാരായ ആളുകൾ അവർ സമുദായത്തെ ഭിന്നിപ്പിച്ചു സമൂഹത്തെ തമ്മിലടിപ്പിച്ചു ഈ മുസ്ലിം ഉമ്മത്തിനെ പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ട് മുട്ടനാടിനെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുവാൻ കാത്തു നിൽക്കുന്ന ചെന്നായെ പോലെ അവർ സമുദായത്തെ ശിരീകരിച്ചുകൊണ്ട് കാത്തു നിന്നുകൊണ്ട് ചിരിക്കുകയാണ് ആ ശ്രമങ്ങൾ തന്നെയാണ് ഇന്നും നടക്കുന്നത് എന്തിന്റെ പേരിലാണ് മഹല്ലുകളിൽ ശിഥിലീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് മദ്രസകൾ കിടച്ചുമരുകൾ വെച്ചത് എന്തിന്റെ പേരിലാണ് പാവപ്പെട്ട മനുഷ്യ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ പിഞ്ചു മക്കളുടെ മനസ്സിന്റെ അകത്തലങ്ങളിൽ പോലും വിദ്വേഷം കലർത്തുന്നതായ രീതിയിലുള്ള പ്രവണതകളുമായി കടന്നു വരുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ നിങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഒരു ഇമാമ് ഒരു ഹത്തീബ് ജുമാക്ക് മുമ്പ് ജുമാക്ക് മുമ്പ് ഒന്നാം ഭാഗ് കൊടുത്തതിന്റെ ശേഷം രണ്ടാം ഭാഗ് കൊടുത്തതിന്റെ മുമ്പായി ഒരു മിനിറ്റിൽ ഒതുങ്ങിയ ഒരു ഇലാൻ നടത്തിയാൽ അല്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചുകൊണ്ട് ഒരു പരസ്യം ചെയ്താൽ അത് ഹറാമാണ് എന്ന് പറയുന്ന മസാല അതെവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അതിന് കാബ പറയാതെ ഹറാമാണ് ഹറാമാണ് ഹറാമാണ് എന്ന് വെറുതെ അങ്ങ് പിച്ചും പേയും പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആ പ്രകൃതിവാദി വിഷയം മാത്രം സംസാരിച്ചുകൊണ്ട് ഷാഫി ഈ ബഹുമാനപ്പെട്ട പ്രാമാണികന്മാരായ പണ്ഡിതന്മാർ തൽവിഷേകമായി കൊണ്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട അലവിദാലിമിക്ക് വേണ്ടി വഴിമാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നടന്ന പ്രശ്നം എന്താണ് ഹാജിമാർക്ക് യാത്രയയപ്പുമായി നൽകും രേഖപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിയമിച്ചതായ ആ ഹത്തീബിനെ അവിടെ നിയോഗിച്ചതായ ഇവിടുത്തെ അഹുൽ ഹല്യവൽ വൽ എന്ന് പറയുന്ന നാട്ടുകാരണവന്മാർ മഹല്ല് കമ്മിറ്റിക്കാർ നിർദ്ദേശിച്ച എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഹത്തീബ് ആ പള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആ യാത്രയയപ്പിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം നൽകി പ്രഭാഷണത്തിനെ സംബന്ധിച്ചുകൊണ്ട് ചർച്ച വേണോ ആവാം ജുമക്ക് മുമ്പുള്ള പ്രസംഗത്തെ കുറിച്ചുകൊണ്ട് ചർച്ച വേണോ ആവാം പക്ഷേ വളരെ വ്യക്തമായി കൊണ്ട് വസ്തുതകൾ വസ്തുതകളായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനെന്ന് ആമുഖമായി കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് കാരണം പലർക്കും താല്പര്യമുള്ളത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹല്ലുകളിൽ പ്രശ്നമുണ്ടാക്കല കാക്കക്കാരണവന്മാരായ ആളുകളിൽ നിന്നുകൊണ്ട് കടന്നു വരുന്ന പൈതൃകത്തിന്റെ പാരമ്പര്യത്തിലൂന്നിയ ആ മഹല്ലുകളിൽ എങ്ങനെയെങ്കിലുമൊക്കെ ശിഥിലീകരണം ഉണ്ടാക്കല ഇക്കാലമത്രയും അവർ ചെയ്തതായ പ്രവർത്തനം അതല്ലേ എന്തിന്റെ പേരിലാണ് ഇവിടെ ഇവരൊക്കെ ഒരു പുതിയ സംഘടന ഉണ്ടാക്കി കടന്നുപോയത് ബഹുമാനപ്പെട്ട ശേഖുന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ചതായ ഈ സമസ്തകരുടെ ജമ്മിയത്തുൽ ഉലമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എന്ത് പ്രശ്നമുണ്ടായിട്ടാണ് ഇവർ ഒരു പുതിയ സംഘടന ഉണ്ടാക്കിയത് പറയണം സമസ്തയുടെ നേതാക്കന്മാർക്ക് എന്തെങ്കിലും ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടാണോ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ എതിരായിക്കൊണ്ട് എന്തെങ്കിലും ആശയം ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമ്മിയത്തുള്ള ലോകത്തിന്റെ മുമ്പിലേക്ക് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണോ തറാവീഹി ഇരുപതാണെന്ന് അവരും പറയുന്നു നമ്മളും പറയുന്നു അങ്ങനെ അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളും എന്തിനെണ്ണി പറയണം എന്തിന്റെ പേരിലായിരുന്നു മഹല്ലുകളിൽ ശിഥിലീകരണം ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടതാണ് കാരണം ഈ ഉമ്മത്തിനെ തമ്മിലടുപ്പിക്കാൻ ആരോ നിയോഗിച്ചതായ ആളുകളാണ് അവർ എന്ന് നമ്മൾ പറയുമ്പോ മുമ്പ് ബഹുമാനപ്പെട്ട ഷേഖുന പ്രയോഗിച്ച ഒരു പദമുണ്ട് സമുദായത്തെ ഒറ്റുകൊടുക്കുവാൻ വേണ്ടി വന്ന അവർ ആരാണ് മിർജാഫർ എന്നറിയോ പലർക്കും ഒരു ചോദ്യമുണ്ടാവുമല്ലോ ഞാൻ ആദ്യമേ ആ സംശയത്തിന്റെ കണികകളെ തുള്ളിമാറ്റം നുള്ളിമാറ്റുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു മതസംഘടനയുടെ ലേബിളിൽ വേദി സംഘടിപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്ന് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ നമ്മൾ എന്തിനാണ് അത് നോക്കുന്നത് എന്ന് പല കാരണവന്മാരും ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾക്കിത് താല്പര്യമുണ്ടായിട്ടല്ല പക്ഷേ പറയൽ അനിവാര്യമായ ഘട്ടമായി പോയി അത് വളരെ വളരെയധികം അത്യന്താപേക്ഷിതമായ വിഷയമായി പോയി അൽ ഫിത്തിനത്തു അശദ്മിനൽ കതൽ അതെ ഫിത്തിന എന്ന് പറയുന്നത് അത് കൊലപാതകത്തെക്കാളും കാഠിന്യമേറിയതാണെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹുവത് ആല നമുക്ക് പരിചയപ്പെടുത്തി തന്നു ഫിത്തിനെ ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ കടന്നു വരുന്നു മറ്റു ചില ആളുകളുടെ ഒരു ചോദ്യമുണ്ട് ഇത് ഗീപത്തല്ലേ ഇത് നമീമത്തല്ലേ മറ്റേ വിഭാഗത്തിനെ കുറ്റം പറയാനല്ലേ അല്ല ഇതൊരു വിഭാഗത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ച വേദിയല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അത്തരം സംശയാലുക്കളുണ്ടെങ്കിൽ കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ പള്ളിയുടെ ഉസ്താദിന്റെ അടുക്കലേക്ക് ചെല്ലണം എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാമുനാഹുവിന്റെ ഹദീസ് സമാഹരണ ഗ്രന്ഥമുണ്ട് റിയാബു എന്നാണ് അതിന്റെ പേര് ആ റിയാബു സാലിഹീനിൽ ഒരു ബാബുണ്ട് ബാബുമായി റീബത്തിൽ നിന്ന് പല അനുവദനീയമായത് എന്നു ഒരാളുടെ പിത്തന നാട്ടിൽ വ്യാപിക്കുകയും ആ പിത്തനയിൽ ആളുകൾ വഞ്ചിതരാവുകയും ചെയ്താൽ ആ കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് സമുദായത്തിന് സമൂഹത്തിന് മനുഷ്യർക്ക് ബോധിപ്പിച്ചു കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട നവീമാം ഇമാം ഈ ഹെഡിങ്ങിന്റെ ചുമട്ടിലിട്ട് വിഷയങ്ങൾ അണി നിരത്തിക്കൊണ്ട് പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ ഫിത്തനകൾ നാട്ടിൽ വ്യാപകമാകുമ്പോ അത് ഫിത്തനയാണെന്ന് തുറന്നു പറയേണ്ടത് പണ്ഡിതന്മാരുടെ ബാധ്യതയാ ഒരാളുടെ അരാജകത്വം അയാളുടെ തോന്നിവാസങ്ങൾ അയാളുടെ അന്യായ പ്രവർത്തനങ്ങൾ നാട്ടിൽ വ്യാപിക്കുകയും അത് കണ്ടില്ല എന്ന് അതിനെ സംബന്ധിച്ചുകൊണ്ട് ജ്ഞാനികളായ ആളുകൾ മൗനം അവലംബിക്കുകയും ചെയ്താൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് ശാപത്തിന് പാത്രീഭൂതരാകാതിരിക്കാൻ നമുക്ക് താല്പര്യമുണ്ട് ഒന്നുകൂടി ആലോചിക്കുക മനു ഇസ്രായേൽക്കാരിൽപ്പെട്ടതായ ആളുകൾക്ക് സംഭവിച്ചതായ ഇതായിരുന്നു അതെ നാട്ടിൽ അരാജകത്വം നടക്കുമ്പോ തോന്നിവാസങ്ങൾ ഇവിടെ കുടികൊള്ളുമ്പോ അതിനെതിരെ കാമ അവർ സംസാരിച്ചില്ല അതിനെതിരെ ഒന്നും ഒരു യാതിയില്ല അവസാനം അത് അവർ അവരുടെ ഭാഗം അനുസരിച്ചുകൊണ്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചതായ സമയത്ത് നിങ്ങൾ ഒരുപാട് വഴലുകളിലൂടെ കെട്ടതായിരിക്കും അയിലത്ത് നാട്ടുകാർക്ക് സംഭവിച്ചതായ അബദ്ധത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവരെ അള്ളാഹു സുബാനുഹുവ തുരങ്ങുകളാക്കി മാറ്റി ആരെയാണെന്നറിയുമോ ആ സമുദായത്തിൽ നിന്നുകൊണ്ട് നന്മക്ക് കൽപ്പിക്കുക മീൻ പിടിക്കുവാൻ വേണ്ടി പോയ ഒരുപാട് നീണ്ട ചരിത്രമാ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചതല്ല ഒരുപാട് ആളുകൾ തിന്മകൾ ചെയ്തതായ സമയത്ത് ഒരു വിഭാഗം ആളുകൾ കടന്നു വന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ അതിന്റെ പിന്നാലെ പോകരുതെന്ന് അത് പറഞ്ഞതായ സമയത്ത് മൂന്നാമത് മറ്റൊരാളുകൾ അവർ സ്വാലിഹ്യങ്ങളാണ് നല്ല അമലുകൾ ചെയ്യുന്നവരാണ് നല്ല കാര്യങ്ങളുമായി വ്യാപൃതരാകുന്നവരാണ് പക്ഷേ ഈ തിന്മക്ക് നേരെ പ്രതിരോധം നടത്തിയ നന്മകളെ കൊണ്ട് സതുപദേശികളായ ആ യഥാർത്ഥ പണ്ഡിതന്മാരോട് ആ യഥാർത്ഥ പ്രവർത്തകന്മാരോട് ഇസ്ലാമിക സമൂഹത്തോട് വന്നുകൊണ്ട് ആ സജ്ജനങ്ങളായ ആളുകൾ ചോദിച്ചു ഈ മതം ഷദീദ നിങ്ങൾ എന്തിനാണ് അവരെ ഉപദേശിക്കാൻ പോകുന്നത് ഒന്നുകിൽ അള്ളാഹു സുബാനഹുല അവരെ നശിപ്പിക്കും അല്ലെങ്കിൽ അള്ളാഹു സുബാനഹുല അവരെ സമ്പൂർണ്ണമായി കൊണ്ട് ശിക്ഷ അവർക്ക് മേൽ ഇറക്കുന്നതാണ് നിങ്ങൾ എന്തിനാണ് അവരെ ഉപദേശിക്കുവാൻ വേണ്ടി പോകുന്നത് എന്ന് ആ സമയത്ത് വിശുദ്ധ ഖുർആൻ തന്നെ അതിന്റെ അടുത്ത ആയത്തിൽ കൂടി സംഭവിച്ച വസ്തുതകൾ വിശദീകരിക്കുന്നുണ്ട് ആരാ രക്ഷപ്പെട്ടതെന്നറിയുമോ ഒരു വിഭാഗം ആളുകൾ മാത്രമാ മറ്റ് രണ്ട് വിഭാഗം ആളുകളെയും തിന്മ ചെയ്ത് ചെയ്ത ആളുകളെയും തിന്മ കണ്ടതായ സമയത്ത് അതിൽ പങ്കെടുക്കാതെ മാറി നിന്ന സജ്ജനങ്ങളായ ആളുകളെ കൂടി ആ തിന്മകളിൽ പങ്കാളിയായവരുടെ കൂട്ടത്തിൽ നശിപ്പിച്ചു എന്തേ കാരണം നന്മ പറയേണ്ടതായ സമയത്ത് നന്മ കണ്ട് സബ്ദദേശം ചെയ്യേണ്ട സമയത്ത് ആ സബ്ദദേശം അവർ ചെയ്തില്ല തിന്മകൾക്ക് നേരെ വിരോധം കൽപ്പിക്കേണ്ടതായ സമയത്ത് ആ വിരോധനക്ക് അവർ മുതിർന്നില്ല ഈ രണ്ട് വിഭാഗത്തിനെയും അള്ളാഹു സുബാനഹുവത്താല നശിപ്പിച്ചു രക്ഷപ്പെടുത്തിയത് നന്മക്ക് വേണ്ടി പ്രോത്സാഹനം നടത്തിയ തിന്മകൾക്ക് നേരെ അരാജകത്വത്തിന് നേരെ അരുതെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കടന്നു വന്ന അല്ലദീന തിന്മകളിൽ നിന്നുകൊണ്ട് ജനങ്ങളെ തടഞ്ഞു നിർത്തിയ ആളുകളെ മാത്രമാണ് അതുകൊണ്ട് ആ പരിപാടി അവർ ചെയ്തോട്ടെ നമ്മളും ഇതിനത് നോക്കണമെന്ന് ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നല്ല അത് ഇസ്ലാമിന്റെ പ്രമാണവും അല്ല ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് ഇസ്ലാം പറയുന്നത് അമ്രുമ്പിൽ മഹറൂഫിനെ മാത്രമല്ല നന്മ കൊണ്ട് കൽപ്പിക്കുന്നത് മാത്രമല്ല തിന്മ കൊണ്ട് വിരോധിക്കലും ദീനിന്റെ വിഭാഗമാണ് ഈ തിന്മകൾ നാടിന്റെ മുക്കുമൂലകളിൽ അടം നടമാടിക്കൊണ്ടിരിക്കുന്നതായ സമയത്ത് തിന്മകൾ എന്ന് പറയുന്ന ഫിത്തനകൾ നമ്മുടെ നാടുകളിലൊക്കെ കടന്നു വരുന്ന സമയത്ത് ആ ഫിത്തനകൾ ഫിത്തനകളാണെന്ന് പറഞ്ഞ് സമുദായത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ജനസമൂഹത്തിന് അത് ഉത്ബോധിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് ആ ബാധ്യതയാണ് ആ ബാധ്യതയും ഉത്തരവാദിത്വവും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഹുല ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ വിശുദ്ധ റമലാനിൽ അവൻ തൃപ്തിപ്പെടുന്നതായ അമലുകളെ കൊണ്ട് രാവും പകലും ധന്യമാക്കുവാൻ അള്ളാഹു സുബാനഹുവത്ത ആളെ നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാര് നാട്ടുകാരണവന്മാര് ഇവിടെ എന്താണ് ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ഫുഖഹാ ആ വിഷയത്തിൽ എന്ത് പറഞ്ഞു ഞാൻ രണ്ടു വാക്കിൽ ആ വിഷയങ്ങളെല്ലാം പെട്ടെന്ന് ഒതുക്കിപ്പോകുവാനാണ് ആഗ്രഹിക്കുന്നത് കാരണം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് പ്രതിപാദിച്ചതായ വിഷയങ്ങൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഷറഫുല്ല കുസല്ലാഹുലി വസല്ല മാറ്റങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതായ കാര്യങ്ങൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫുഖഹാഉ നമുക്ക് വിശദീകരിച്ച് വിശകലന വിധേയമാക്കിക്കൊണ്ട് തന്നതായ ആ പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ കണ്ണികൾ ഇവിടെ സംഭവിച്ച വിഷയം അതാണ് കാരണം ഗുരുക്കന്മാരെ അംഗീകരിക്കാതെ ഉസ്താദുമാരെ ആദരിക്കാതെ ഒരു തലമുറ ഇവിടെ വളർന്നു വരുവാൻ തുടങ്ങി ഇവിടെ സംഭവിച്ച പ്രശ്നം അതാ നാട്ടുകാരണവന്മാരെ ആദരിക്കേണ്ട ഉസ്താദുമാരെ ആദരിക്കണ്ട ഇവരൊക്കെ അഹങ്കാരത്തിന്റെ പുരപ്പുറത്തേക്ക് അങ്ങോട്ട് കയറിയിട്ട് എനിക്കെല്ലാം തികഞ്ഞു എന്നവൻ സ്വയം പ്രഖ്യാപിക്കുകയാ ഇതാര് തുടങ്ങി വെച്ചതാ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്ത് നിലവയിൽ നിന്നുകൊണ്ട് ഉന്നിക്ക് പിടിച്ച് പുറത്താക്കപ്പെട്ട ചില ആളുകളുടെ പരിണിത പ്രവർത്തനങ്ങളിൽ നിന്നുകൊണ്ടുണ്ടായതാ ഈ അഹങ്കാരത്തിന്റെ തോന്നിവാസത്തിന്റെ ചെയ്തികളുണ്ടല്ലോ അതാണ് നിങ്ങൾക്ക് സംഭവിച്ചതായ അബദ്ധം അത് നിർത്തിയേക്കുക അല്ലാതെ ആർക്കും ഇവിടെ രക്ഷപ്പെടാമെന്നുള്ള മോഹം വേണ്ട ഞങ്ങൾ ഇതെന്തിന് പറയുന്നെന്ന് ചോദിച്ചാൽ സയസ്സക്കറുമയ്യക്ഷ വതക്കൻ നബിയെ നിങ്ങൾ ഉപദേശിക്കുക ആ ഉപദേശം അവർക്ക് ഉപകരിക്കുമെങ്കിൽ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾ അത് സ്വീകരിക്കുന്നതാണ് എത്ര ഉപദേശം കേട്ടാലും ഇതിനെങ്ങനെ മറുപടി പറയാം എന്നേതെങ്കിലും അകലത്ത് നിന്നുകൊണ്ട് ഇരുളിന്റെ മറവിൽ നിന്നുകൊണ്ട് ഇതിനെങ്ങനെ മറുപടി പറയാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ആ സതുപദേശങ്ങളിൽ നിന്നുകൊണ്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അൽ അഷ്ക ഏറ്റവും വലിയ പരാ മജീദനാണ് ാളുന്ന വലിയ നരകാഗ്നിയിലേക്കാണ് അവന്റെ മടക്കമത് മറക്കണ്ട മനുഷ്യൻ മനുഷ്യത്വത്തിന്റെ വാഞ്ചനകൾ സമ്മേളിപ്പിച്ചുകൊണ്ട് അതിങ്ങോട്ട് സാംശീകരിച്ചുകൊണ്ട് ഒരു തലത്ത് ഇറങ്ങി നിന്നുകൊണ്ട് ചിന്തിക്കുക എന്തിനാണ് ഞാൻ ഈ ഫിത്തനകൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് ഇവിടെ ഫസാദുകൾ വിതക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്തിനാണ് ഇതിന്റെ ലാഭം ഇന്ന് നിങ്ങൾ കണ്ടില്ലേ നീള പത്രങ്ങളിൽ പരസ്യം കൊടുത്തു മാപ്കോ പ്രോപ്പർട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് മുടി ഒറിജിനലാണ് എന്ന് ജനങ്ങളെ വിശ്വസിക്കുവാൻ വേണ്ടി ശ്രമിച്ചതായ സമയത്ത് അവർ കൊണ്ടുവന്നതായ പ്ലാൻ ആ അതൊക്കെ ഉസ്താ കാണിച്ചത് അന്നതിന്റെ നടുവിലുണ്ടായിരുന്ന പള്ളി ഇന്ന് ആ മാസ്റ്റർ പ്ലാനിൽ നിന്നുകൊണ്ട് മുതുകാടിന്റെ മാജിക്കിന്റെ മാതിരി അത് അപ്രത്യക്ഷമായി പോയി ആ മുതുകാട് അങ്ങനെ ചില മാജിക്കുകൾ കാണിക്കും സ്കൂൾ ഇങ്ങനെ സ്കൂളിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ സ്കൂളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമാവും അതുപോലെ മജീഷ്യന്മാരുടെ മാജിക്കുകളെ അതിവെല്ലുന്ന രൂപത്തിൽ ചില മാജിക്കുകൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുക എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയാത്തതായ ചില എന്താ പറയാ മുടിവെള്ളം കുടിച്ചതോട് കൂടിയിട്ട് തല ഒന്നുകൂടി മരവിച്ചു പോയതായ പാവം സാധുക്കൾ അതൊക്കെ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പത്രസമ്മേളനം നടത്തുന്ന രൂപത്തിൽ കാര്യത്തിൽ പോലും ഒന്ന് ചിന്തിച്ചാൽ മതി മോനും മരുവനും ബാപ്പയും മാത്രം ഇരുന്നു കൊണ്ട് പത്രസമ്മേളനം നടത്തുന്നു ഇതൊക്കെ പോകുന്നത് ഏത് അക്കൗണ്ടിലേക്കാണ് എന്ന് പോലും ചിന്തിക്കാൻ ആ സാധുക്കൾക്ക് സാധിക്കുന്നില്ല ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ ഒരു ടീം ഇവിടെ കടന്നു വരുമ്പോ ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ചില സംഘങ്ങൾ ഇവിടെ എന്താ പറയാ നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതായ സമയത്ത് അതിന് കുടപിടിക്കുവാൻ വേണ്ടി ചില ആളുകൾ നമ്മൾക്കത് കണ്ടില്ല എന്ന് നടിച്ചുകൂടാ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വകു കൊടുത്തു ഞാൻ നീട്ടുന്നില്ല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ജുമഅയിലെ ആയത്ത് يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ഇതാ നൂതിയലി സ്വലാത്തി നമ്മൾ നേരെ വിഷയത്തിലേക്ക് വരാം നിങ്ങൾ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു ഇതാ നൂതിയലി സ്വലാത്തി യൗമിൽ ജുമുഅത്തി വദാലിക ഹുവ നിദാഉ യുനാദി لدعاء إلى صلاة الجمعة عند قعود إلى إمام على المنبر للخطبة ഏത് ബാങ്കാണ് ജുമക്ക് രണ്ട് ബാങ്കുണ്ട് ജുമക്ക് രണ്ട് ബാങ്കുണ്ട് അധിക മുഫസ്സിറുകളും ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ബാങ്കിന്റെ ശേഷമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉലമാന്റെ ഇടയിൽ ഉണ്ടാകാം ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഫിഖിന്റെ മൂലാമാലകളിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ചർച്ചകളിലേക്ക് കടന്നു വരേണ്ടത് ഇവിഷയകമായി കൊണ്ട് സംവാദം വേണോ ഞങ്ങൾ റെഡി തുറന്ന സംവാദങ്ങൾക്ക് പോലും ഞങ്ങൾ തയ്യാറാണ് പക്ഷെ അതിന്റെ മുമ്പ് ഇവിടെയുള്ള അന്തംകമ്മികളായ കുട്ടികളോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നേതാക്കന്മാരോട് ഒന്നുകൂടി സൂചിപ്പിക്കുക ചോദിക്കുക കാരണം പ്രഷർ കൂടിയ ചില സൈസാണ് ഇവിടെ ഉള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് അല്ലാതെ ഒരു ഉസ്താദ് പള്ളി മെമ്പറിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് പറയുമ്പോഴേക്കും അത് ഹറാമാണെന്ന് വിളിച്ചു പറയാൻ ഇവൻ ഏത് കിതാബാ നോക്കിയത് മുമ്പ് തലാഖ് സംവാദവുമായി കടന്നു വന്നുകൊണ്ട് വാലും ചുരട്ടിപ്പോയ പൊന്മലയും എ പി മുഹമ്മദ് മുസ്ലിയാരും അതുപോലെ തന്നെ പേരോടിനും അനുഭവിച്ചതായ അനുഭവങ്ങളും അതൊക്കെ ചോദിച്ചിട്ട് വന്നാൽ മതി കണ്ടം കാളി സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീടുണ്ടായ ഒളിച്ചോട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുമായി നടത്തിയതായ സംവാദങ്ങളുടെ ചരിത്രമൊക്കെ പഠിച്ചിട്ട് മതി വീണ്ടും ഒരു സംവാദത്തിന്റെ മുതിര ഞങ്ങൾക്കതിൽ യാതൊരു ഭയവുമില്ല ഈ വിഷയത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ ജുമാക്ക് മുമ്പുള്ളതായ സംസാരം അത് ഹറാമാണ് എന്ന് തെളിയിക്കാൻ നിങ്ങളുണ്ടെങ്കിൽ കത്ത് തന്നേക്കുക ഞങ്ങൾ അതിന്റെ വ്യവസ്ഥകൾ തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ സമയങ്ങൾ തരാം എന്നിട്ട് നമുക്ക് സംവാദം നടത്താം എന്നിട്ട് ഈ പൊതുജനങ്ങൾ അങ്ങോട്ട് മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നുകൊണ്ട് പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന മുഷാവറയിലെ ആളുകളെയുമായിട്ട് വരിക ഏതെങ്കിലും ഏഴാംകൂലികളെ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ ജനങ്ങളെ കളിപ്പിക്കാൻ നിൽക്കണ്ട ഈ വിഷയം ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ജനങ്ങൾക്ക് അവരുടെ ഇബാദത്തും അവരുടെ അമലും അവരുടെ വിഷയങ്ങളുമായി കൊണ്ട് കടന്നു പോവേണ്ടതുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല ബഹുമാനപ്പെട്ട ഈ വിഷയകമായി കൊണ്ടെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹദീസുകളിൽ ഈ വിഷയകമായി കൊണ്ട് എന്ത് നിലപാടാണ് ബഹുമാനപ്പെട്ട സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സ്വഹാബത്ത് സ്വീകരിച്ചിട്ടുള്ളത് അതായത് ബഹുമാനപ്പെട്ട ഈ ജുമ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള വളരെ വളരെ അഫ്സലായ വളരെ ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് എന്നതിനെ സംബന്ധിച്ചുകൊണ്ട് ആർക്കും സംശയമില്ല എന്നാൽ ഇവിടെ ചില ആളുകൾ കൊണ്ടുവന്നുകൊണ്ട് ഒരു സംസാരത്തെ ഒരു ഇത് ഏത് രീതിയിലാണ് ഹറാമാകുന്നത് എന്തോ ഒരു ഉറക്കത്തെ കേട്ട പോലെ ഇവിടെ വന്നുകൊണ്ട് അങ്ങോട്ട് പറയാണ് ജുമാക്ക് തടസ്സമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജുമാക്ക് തടസ്സമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹറാമാണെന്ന് പറയാം ഇത് ജുമാക്ക് തടസ്സമല്ലല്ലോ ജുമ എന്ന് പറയുന്നതായ ആ കർമ്മം തുടങ്ങാൻ എപ്പോഴാണോ നമ്മൾ തീരുമാനിച്ചത് ഇതൊക്കെ ഏതോ ഒരു വാലം കൊണ്ട് കിട്ടുന്നു വക്കത്തെഴുതിയ സാധനം കണ്ടുകൊണ്ട് അതങ്ങോട്ട് പ്രഖ്യാപിക്കാൻ വരുന്നു പ്രശ്നത്രേ ഉള്ളൂ ജുമാക്ക് തടസ്സമാകുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ജുമ എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ആ അമലിനെ സംബന്ധിച്ചുകൊണ്ട് തടസ്സമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹറാമാണെന്ന് പറയാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം അലി അള്ളാഹു താലാന്നുവിന്റെ ഫത്തുൽ മൊയ്നിൽ ഈ വിഷയകമായി കൊണ്ട് വളരെ വ്യക്തമായി കൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫത്തുൽ മൊയ്ൻ തന്നെ ആദ്യം പറയുവാനുള്ള കാരണം സാധാരണഗതിയിൽ മുത്തല്ലിമീങ്ങളും മുഅല്ലിമീങ്ങൾക്കുമൊക്കെ ഉസ്താദുമാർക്കുമൊക്കെ നേരിട്ട് കൊണ്ട് പരിചയം ഉണ്ടായേക്കും എന്ന് കരുതിക്കൊണ്ടാണ് ഫത്തുൽ മൊയ്നിൽ ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അന്നു വളരെ വിഷയകരമായി കൊണ്ട് പറയുന്നു വലാ യഹ്റമു സംസാരത്തെ സംബന്ധിച്ച് കലാമു സംസാരിക്കൽ കറാഹത്താണ് ജുമ നടക്കുന്ന സമയത്താണ് വലായഹറമു അത് ഹറാമില്ല ഖിലാഫല്ലിൽ സലാസ ഹാലത്തൽ ഖുത്ബത്തി ലാ ഖുത്ബ നടക്കുന്ന സമയത്ത് ഖുത്ബയുടെ മുമ്പല്ല ഇമാമ് കടന്നു വരുന്നതിന്റെ മുമ്പായി ബഹുമാനപ്പെട്ട മുഅദ്ദിൻ പള്ളി വാളെടുത്തുകൊണ്ടൊരു വിഷയം പറയാറുണ്ടല്ലോ മിമ്പറിലേക്ക് ഖതീബ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇദാ സഇദൽ ഖത്തീബു അലൽ മിമ്പർ ലാ യതകല്ലമന്ന അഹദുൻ ഒരാളും തന്നെ സംസാരിക്കരുത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അങ്ങനെ ഇമാമ് കുത്തുബ തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും വർത്തമാനം കറയുന്നവനോട് പോലും വർത്തമാനം പറയരുത് എന്ന് പറഞ്ഞാൽ അവന് ഇല്ല ഇതാണല്ലോ ഇമാമ് വാളെടുത്തുകൊണ്ട് മുക്കർ വാളെടുത്തുകൊണ്ട് പറയുന്നത് അതുപോലും മലയാളത്തിൽ ചെല്ലാൻ പറ്റുമോ പറ്റൂലേ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തിയോട് ചോദ്യം വന്നിട്ടുണ്ട് അതിന്റെ തർജ്ജമ പറ്റുമോ പറ്റൂലേ ഇമാമുന ഷാലിയാത്തി റലി അള്ളാഹു അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഫത്തുവകൾ ഇൻഷാള്ള സമയമുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തെ കടന്നു പോവാം എന്താണ് ഇവിടെ ഫുഹാക്കൾ പറഞ്ഞത് ജുമ നടക്കുന്ന സമയത്ത് വർത്തമാനം പറയൽ അത് കറാഹത്താണ് ഈ കറാഹത്താണ് എന്ന് പറയുന്നത് ആലത്തുൽ ഹുത്തുബത്തി ലാ ജുമയുടെ മുമ്പല്ല ഫത്തുൽ മുഈനിൽ 103 പേജിൽ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ കാണാം ആലഫിൻ നിഹായ നിഹായിൽ നിങ്ങൾ പരിശോധിച്ചോളൂ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കറാഹത്താണെന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇയാനത്ത് താലിമീനിൽ അതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് നിഹായിൽ പറയുന്നു കാരണം ചുമ തുടങ്ങുന്നതിന്റെ മുമ്പായി സംസാരങ്ങൾ സാധാരണഗതിയിൽ സംസാരങ്ങളിലേക്ക് ആവശ്യമാകാറുണ്ട് അതുകൊണ്ട് ആ സംസാരങ്ങൾ അറാമാണ് എന്ന് പറയാൻ പറ്റൂല ഇതുപോലെ ഒരുപാട് ഇബാറത്തുകൾ ഈ ഫിഖഹി ഗ്രന്ഥങ്ങളിൽ ഷാഫി ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും വലാ കലാമു ഖുത്ബത്തി വലാ കുത്തുബയുടെ മുമ്പോ കുത്തുബയുടെ ശേഷമോ അങ്ങനെ നിസ്കാരത്തിൽ ഇതിന്റെ മുമ്പായി കൊണ്ട് വലായുക്രഹു കറാഹത്തില്ല അൽ കലാമു സംസാരം കപിൽ അൽ കുത്തുബത്തി കുത്തുബയുടെ മുമ്പ് അതുപോലെ തന്നെ വലാബ കുത്തുബയുടെ ശേഷവും കുത്തുബ നടന്നുകൊണ്ടിരിക്കുന്നതായ സമയത്ത് സംസാരം പറ്റൂല അതിനെ സംബന്ധിച്ചുകൊണ്ടാണ് ഫുഖഹാക്കൾ ചർച്ച ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ ഷറഹ് മുഅദ്ദബിൽ ഈ വിഷയകമായി കൊണ്ട് നീട്ടി പരത്തി പറഞ്ഞുകൊണ്ട് ഒരുപാട് വിഷയം സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ആ ഷറഹ് മുഅദ്ദബിൽ ബഹുമാനപ്പെട്ട നബി ഇമാം പറയുകയാണ് وأما قبل الشروع فيها وبعد وبعد فرائها فيجوز الكلام സംസാരിക്കൽ അനുവദനീയമാണ് അമ്മ കബല ഹുത്തുബയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഹത്തീബ് ഹുത്തുബയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് സംസാരിക്കുന്നതിന്റെ വിധികളും നിസ്കരി ഹുത്തുബ നടക്കുന്നതായ സമയത്തുള്ള സംസാരത്തിന്റെ വിധികളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോവുക ഹുത്തുബ നടക്കുന്ന സമയത്തുള്ള വർത്തമാനത്തെ കുറിച്ച് കൊണ്ടാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് അമ്മ കബല അപ്പോൾ ആ ഹുത്തുബയിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പായിക്കൊണ്ട് ഹുത്തുബ തുടങ്ങുന്നതിന്റെ മുമ്പായിക്കൊണ്ട് അങ്ങനെ സംസാരിക്കും സംസാരിക്കൽ അതുപോലെ തന്നെ കുത്തുമ കഴിഞ്ഞിട്ട് സംസാരിക്കലും ആ സംസാരം അനുവദനീയമാണ് അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ഐക്യ കണ്ടേന അതിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ ജുമഅന്റെ മുമ്പ് അങ്ങനെ സംസാരിക്കൽ കുത്തുമയുടെ മുമ്പായി കൊണ്ട് അങ്ങനെ സംസാരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ജുമാ കുത്തുബ ശ്രദ്ധിച്ചു കേൾക്കുക എന്ന് പറയുന്ന വിഷയം അവിടെയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് സംസാരിക്കും പഠിക്കുക എന്ന് പറയുന്നത് ആ വിഷയത്തിലും ഇല്ല ഇതുപോലെ ഒരുപാട് ഈ വിഷയകമായി കൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി ഈ പറയുന്നത് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഞാൻ തൽക്കാലം അതങ്ങോട്ട് പൂട്ടിവെക്കുക കാരണം ജനങ്ങൾക്ക് അത് മതിയല്ലോ വലിയാക്കലിയക്ഫിഹിഷാറ ബുദ്ധിമാന സൂചന മതി ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ഒന്ന് പോവുക ഇവന്റെ നേതാക്കന്മാരുടെ അടുക്കലേക്ക് പോവുക എന്നിട്ട് ചോദിക്കുക ഹറാമുണ്ടോ പ്രശ്നം തീരും കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഇരുപത്തിയെട്ട് പത്ത് തൊണ്ണൂറ്റി മൂന്നിന് വന്നതായ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത് പത്ത് തൊണ്ണൂറ്റി മൂന്നിന് കാന്തമുഷാവറ ഒരു പത്തുവ കൊടുത്തിട്ടുണ്ട് അതിൽ അവർ പോലും പറയുന്നത് അങ്ങനെ ജുമാന്റെ മുമ്പുള്ള പ്രസംഗം പ്രസംഗം വേറെ ഒരു ഈലാൻ ഒരു അറിയിപ്പ് നൽകൽ വേറെ ഒരു സംസാരം ഒരു വർത്താനം വേറെ ഇതൊക്കെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിൽക്കുന്ന വിഷയമാണ് ഞാൻ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി പോവല്ല ഒരു ജുമാന്റെ മുമ്പ് പ്രസംഗം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം മുഷാവർക്ക് വന്നതായ ചോദ്യത്തിന് പോലും മറുപടി അത് കറാഹത്താണെന്നാണ് എന്നിട്ട് അതുപോലെ മാറ്റി വെച്ചുകൊണ്ടാണ് അത് കറാഹത്തും ഇല്ല എന്നതിനെ സംബന്ധിച്ചുകൊണ്ട് ഫുഖാഹക്കളുടെ വാക്കിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു നീട്ടിപ്പരത്തിയതായ ചർച്ചകളിലേക്ക് പോകുന്നതിന് ഇവിടെ പ്രസക്തിയില്ലല്ലോ എന്നിട്ടും ഇവൻ ഇവിടെ വന്നുകൊണ്ട് പറയുന്നതല്ലെങ്കിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു കുട്ടി സഖാഫി ഫിത്തിനെ ഉണ്ടാക്കുവാൻ വേണ്ടി ഫിത്തിനെ ഉണ്ടാക്കുവാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നത് ഹറാമാണ് എന്ന് എവിടെ നിന്ന് കിട്ടി ഏത് സഹായ പറഞ്ഞു എന്തിന്റെ പേരിലാണ് ഇവിടെ അരാജകത്വം സൃഷ്ടിക്കുവാൻ വേണ്ടി കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി തങ്ങളോടുള്ള ചോദ്യത്തിന് മറുപടിയായി കൊണ്ട് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നുണ്ട് ഇത് ഫത്താവ അൽ അസരിയ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാലിയാത്തിയുടെ ഫത്തുവകൾ ക്രോഡീകരിച്ച ഗ്രന്ഥ ഇതിന്റെ നൂറാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയോത്തിയോടുള്ള ചോദ്യത്തിന്റെ മറുപടി ആയിക്കൊണ്ട് എന്താ ചോദ്യം എന്നറിയോ അന്ന ഇസ്മായ തർജ്ജമത്തെ ഹദീസിൽ ഇൻസാത്തുൽ ഇന്നാസി കബലൽ ഖുറൂജിൽ ഖതീബ് ഖതീബ് കടന്നു വരുന്നതിന്റെ മുമ്പായി കൊണ്ട് പള്ളിയിൽ വാളെടുത്ത് കണ്ടിട്ട് കൊല്ലാക്ക അങ്ങനെ അറബി പറയുന്ന സാധനം തർജ്ജമ ചെയ്യാൻ പറ്റോ പരിഭാഷ ചെയ്യാൻ പറ്റോ എന്ന ചോദ്യത്തിന് ഉത്തരമായി കൊണ്ടുള്ള മറുപടി പറയുകയാണ് ജായിസുൻ അത് അനുവദനീയമാണ് അതായത് മിണ്ടാണ്ട് നിൽക്കുക ആരും ഉസ്താദ് ഹത്തീബ് മിമ്പർമേലേക്ക് കയറിക്കൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറയാനിരിക്കാത്തത് ബഹുമാനപ്പെട്ട അലവിദാരിമയുടെ സമയം കവർന്നെടുക്കണ്ട എന്ന് കരുതിക്കൊണ്ടാണ് ഇമാമ മിമ്പറിലേക്ക് പ്രവേശിച്ചതിന്റെ ശേഷം ഇമാമ മെമ്പറിലേക്ക് കടന്നു വന്ന് ഇമാമ മെമ്പറിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം ആരും വർത്തമാനം പറയരുത് എന്നുള്ളത് മലയാളത്തിൽ പറയാൻ പറ്റുമോ അത് തർജ്ജിമ ചെയ്യാൻ പറ്റുമോ അത് ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ അങ്ങനെ പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി കൊണ്ട് ബഹുമാനപ്പെട്ട അബു സഹാദ അഹമ്മദ് കോയ ശാലിയാത്തി അവർ പറയുന്നത് അത് അനുവദനീയമാണെന്ന് ഒരു ജനങ്ങളോടൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ ഒരു സതുപദേശം നൽകാൻ ഒരു അമ്രംബിൽ മനോഹരനും അനിൽ മുങ്കറിനും ആ സമയം തെരഞ്ഞെടുക്കുന്നതെന്നുകൊണ്ട് തെറ്റില്ല എന്നൊക്കെ ഇതിൽ നിന്നുകൊണ്ട് മനസ്സിലാകാം പിന്നെ ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഹുക്കാക്കൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടെ സംഭവിച്ചതായ വിഷയം എന്ന് പറയുന്നത് അടിസ്ഥാനത്തിൽ ഒരു ഹറാമായ വിഷയം അല്ല കറാഹത്തായ വിഷയവും അല്ല ബഹുമാനപ്പെട്ട ഹക്കീബ് ജുമക്ക് കടന്നു വരുന്നത് ഏറ്റവും അവസാനത്തെ സമയമായിരിക്കണം എന്നതിനോട് ഇത് എതിരാകുന്നുണ്ട് എന്നാണ് പിന്നെ അവസാനം അവർ പിടിക്കുന്ന മസല കാരണം നാളെ നൂലുമാൽ നൂലാമാലയുമായി വരുന്ന ആളുകൾ കൊണ്ടുവരുന്നത് ജുമാക്ക് ആളുകൾ രാവിലെ പോകണമെന്ന് പറയുന്നതായ സ്ഥലത്ത് പറയുന്നുണ്ട് ഹത്തീബിൻ ഒഴികെ എന്ന് അത് പള്ളിയിൽ താമസിക്കുന്ന ഖത്തീബിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മസല എന്താ അയാൾ രാവിലെ അല്ലല്ലോ വരുന്ന അയാൾ ഏറ്റവും വൈകി വരുന്ന ഖത്തീബല്ലോ അയാൾ അവിടെ താമസിക്കുന്ന ആൾ ആ ഹുക്കുമെന്നല്ലോ എവിടെയും വരിക എന്തോ ഒക്കെ അങ്ങോട്ട് പറയാ വെറുതെ വിഷയങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കുക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വെറുതെ സമുദായത്തെ തമ്മിലടിപ്പിക്കാം ഇതൊക്കെ നമ്മൾ പറഞ്ഞു വന്നത് ഹത്തീബ് അവസാനം ഹാജറാകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഹത്തീബ് ജുമയുടെ ജുമയുടെ അവസാനത്തിൽ ബന്ധപ്പെട്ട് വരുന്ന ആ സുന്നത്ത് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഫുഹാക്കൾ ഇതിന്റെ അത് ഖിലാഫുൽ ഔലയാണ് എന്ന ഒരു അഭിപ്രായത്തിലേക്ക് എത്തിപ്പെടുന്നത് നല്ലതിന്റെ മാറ്റമാണ് പക്ഷേ ചില സമയങ്ങളിൽ ഇതൊക്കെ അനിവാര്യമായി തീരും ചില സമയത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ ഭാഗങ്ങളിലെ ചില പ്രദേശങ്ങളിൽ ഈ കാതിയാനികളുടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ പഴയങ്ങാടി ഭാഗങ്ങളിൽ കാതിയാനികളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായ സമയത്ത് അവിടെ ജുമ്മക്ക് മുമ്പ് പ്രസംഗം നടത്തൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ നിർബന്ധമാണ് എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട സുഖാക്കൾ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അതിന് ഫത്വ കൊടുത്തിട്ടുണ്ട് ചില സ്ഥലത്ത് അനാവശ്യമായ രീതിയിൽ ഇല്ലാണ്ട് പിന്നെ നടത്തുവാൻ വേണ്ടി ശ്രമിച്ചതായ സ്ഥലങ്ങളിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പാടില്ലാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ നടത്താവുന്നതാണ് അനിവാര്യ ഘട്ടങ്ങളിൽ അനുവദനീയമാണ് എന്നുള്ള രൂപത്തിൽ സമ്മതിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പ്രസംഗത്തെക്കുറിച്ചല്ല പ്രഭാഷണത്തെക്കുറിച്ചല്ല ഒരു കാര്യം അത് പള്ളിയിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടി സംസാരിച്ചു ഇതിന്റെ പേരിലാണ് ഇവിടെ ഹറാമ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുപോയത് ഉദ്ധൃതവാദികൾ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കാതെ തെളിവ് പണ്ഡിതന്മാരുടെ മുമ്പിൽ ഹാജരാക്കട്ടെ അതിനുവേണ്ടി ഇൻഷാ അല്ല ഏത് വേദികളും സംഘടിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാണെന്ന് മാത്രം അഭ്യർത്ഥന ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട എന്റെ പിന്നിര ബഹുമാനപ്പെട്ട അബൂബക്കർ ഫൈലി അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട് ഞാൻ അവർക്ക് വേണ്ടി വഴിമാറി കൊടുത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു